ഈ നാട്ടിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ രാമകൃഷ്ണാശ്രമത്തിൽ എവിടെ പോയാലും യേശുദേവന്റെ പടമില്ലാത്ത ഒരു രാമകൃഷ്ണാശ്രമം കാണില്ല വിവേകാനന്ദന്റെ ഏത് ആശ്രമത്തിൽ പോവാ ശാരദാ മഠത്തിൽ ചെല്ലുക എല്ലാ സ്ഥലത്തും ഒരു യേശുദേവനെ കാണും രാമകൃഷ്ണ പരമഹംസരുടെ മുമ്പില് യേശുദേവനെ വെച്ച് അദ്ദേഹം സാക്ഷാത്കരിച്ചതാ ഒരു പക്ഷേ നാളെ അപ്പുറത്തെയും ഇപ്പുറത്തെയും കളഞ്ഞ് ഞാൻ പറഞ്ഞ ഇന്നത്തെ വരി മാത്രം എടുത്ത് ക്രിസ്ത്യാനികൾ ഉപയോഗിച്ചെന്ന് വരും കാരണം അതൊരു ശീലമായി തട്ടിപ്പും വെട്ടിപ്പും ഫ്രോഡും കൊണ്ട് മതം പ്രചരിപ്പിക്കുക അൾട്ടിമേറ്റ് എയും എന്താണ് അറിഞ്ഞുകൂടാ പക്ഷേ ഒരു ലക്ഷ്യമിട്ടിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചാം ആണ്ട് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി ഭാരതത്തിലെ ഇരുപത് ശതമാനം ഹിന്ദുക്കളെ കൺവെർട്ട് ചെയ്യണം തലങ്ങും വിലങ്ങും ഇമെയിലും ഇന്റർനെറ്റും പോകുന്നു മുഴുവനും കേന്ദ്രമായി പ്രവർത്തിക്കുന്നു ഇരുപത് ശതമാനം conversion is aimed at within four years അതിന്റെ മറ്റൊരു ഭാഗമാണ് ശബരിമല മേശാന്തിയെ കുറെ പേർ പേരാനയിച്ച് ഒരു പള്ളിയിൽ കൊണ്ടുപോയത് പല പത്രങ്ങളും എഴുതി മതേതരത്വത്തിന്റെ ക്ലൈമാക്സ് സംഭവിച്ചത് എന്താണെന്നറിയാമോ ആ മേശാന്തി പള്ളിയിൽ നിന്നിറങ്ങി വന്ന് മലയാളത്തിൽ പറഞ്ഞതിനെ ഒരു ബന്ധവുമില്ലാത്ത കന്നഡ തെലുങ്ക് തമിഴ് ഇത് അദ്ദേഹം പറയുന്നതായി വരുത്തി ശബരിമല ശാസ്താവിനേക്കാൾ ഞാൻ പൂജിക്കുന്നത് യേശുദേവനെയാണ് നിങ്ങൾ അത് ചെയ്യുന്നതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാകാം കാരണം രാജാക്കന്മാരുടെ രാജാവാണ് യേശുദേവൻ എന്ന് ശബരിമല മേശാന്തി പറയുന്നതായിട്ട് വീഡിയോ ഉണ്ടാക്കി ആ തമിഴ്നാടിലും കർണാടകയിലും ആന്ധ്രയിലും എല്ലാം വിതരണം ചെയ്യുമെന്നാരെങ്കിലും വിചാരിച്ചോ എന്താ ഇതിൻ്റെ പുറകിലെ ഉദ്ദേശം എനിക്കറിഞ്ഞുകൂടാ നിങ്ങൾക്ക് ചിന്തിക്കാൻ വിട്ടു തന്നിരിക്കുന്നു അതിൻ്റെ മറ്റൊരു രൂപമാണ് പറയാൻ വിഷമം തോന്നുന്ന ഒരു വരിയാണ് മിനിങ്ങാന്ന് എനിക്ക് ഒരു ലെറ്റർ കിട്ടി സ്വാമി വിവേകാനന്ദൻ പാടിപ്പുകഴ്ത്തിയ യേശുദേവനിലേക്ക് നിങ്ങൾ മടങ്ങുക വിവേകാനന്ദ സാരസർവസ്വം രണ്ടാം വോളിയം പതിനാറാം വരി വിവേകാനന്ദ സാരസർവസ്വം രണ്ടാം വോളിയം പതിനാറാം വരി ഇതേ അല്ല വിവേകാനന്ദൻ ഇതെങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല വിവേകാനന്ദൻ പറഞ്ഞ ഒരു വരി എന്താണെന്നറിയോ അതറിയണം കാരണം എങ്ങനെയാ പ്രവർത്തനങ്ങൾ നടക്കുക please remember that If a Hindu is getting converted to a Christianity getting converted to Christianity not that the number of Hindu is reduced by one. Not that the number of Christian is increased by one, but you have created an enemy for Sanatana Dharma. സനാതന ധർമ്മത്തിന് ഒരു ശത്രു ഉണ്ടായി അതാണ് കൺവേർഷൻ അതുപോലെ ചിക്കാഗോവില് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നില് സെപ്റ്റംബർ പതിമൂന്നാം തീയതി പത്ത് മണിക്ക് നടത്തിയ പ്രഭാഷണത്തിൽ അവർ അദ്ദേഹം പറഞ്ഞ വരി രണ്ട് തവളകളുടെ കഥ മഹാസാഗരത്തിൽ നിന്ന് ചാടി ചാടി വന്ന് ഒരു കിണറ്റിലേക്ക് തവള വീണപ്പോൾ അതിനകത്തുണ്ടായിരുന്ന ഒരു തവള മറ്റേ തവളയോട് പറയുകയാണ് എൻ്റെ മഹാഭാഗ്യം നോക്കണം എൻ്റെ ലോകം എന്ന് പറയുന്നത് എത്ര ചെറുതാണ് ഞാൻ ഇപ്പുറത്ത് നിന്ന് ഒന്ന് ചാടിയാൽ ഞാൻ എൻ്റെ പ്രപഞ്ചത്തിൻ്റെ അപ്പുറത്തെത്തും അവിടെ നിന്ന് ഇങ്ങോട്ടൊന്ന് ചാടിയാൽ ഞാൻ ഈ വശത്തേക്ക് എത്തും എൻ്റെ ശക്തി അപ്രമേയം അത്രയും ഉജ്ജ്വലമാണ് പക്ഷേ സാഗരത്തിൽ നിന്ന് വന്ന തവള ഇത് അത്ഭുതത്തോടു കൂടി കാണുന്നു ഈ കിണറ്റിനകത്തിരുന്നു കൊണ്ട് ഞാൻ അല്ലാത്ത മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്ന് പറഞ്ഞ ഇത്രയും പ്രപഞ്ചശക്തികളെ ദൈവമായിട്ട് ആരാധിക്കാൻ സാധിച്ച മഹാസാഗരത്തിൽ വർത്തിച്ചവനെ കൺവർട്ട് ചെയ്ത് ഒരു കൂപമണ്ടൂകമാക്കി ഞാൻ തന്നെ നിന്റെ എല്ലാം എന്ന് പറയാ തീർന്നില്ല ശൃണ്വന്തു വിശ്വേ അമൃതസ്യ പുത്ര ആയേ ധാമാനി ദിവ്യാനി തസ്തു അമരത്വത്തിന്റെ പുത്രന്മാരെ പ്രപഞ്ച ചൈതന്യത്തെ കുറിച്ച് പാടാൻ എൻ്റെ ഒപ്പം വരിക എന്ന് പറഞ്ഞ ഹിന്ദുവിനെ വിളിച്ച് അമരത്വത്തിന്റെ പുത്രനെ വിളിച്ച് നീ പാപിയാണെന്ന് മുദ്ര കുത്തുക മൊത്തത്തിൽ പറയുന്നത് കൊണ്ട് തിരിച്ചാരും കല്ലെറിയാറില്ല ഒരു ഇൻഡുവിടുവലിനെ വിളിച്ച് നീ പാപിയാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മറ്റവനെ വെച്ചേക്കില്ല അങ്ങനെ ആദ്യം നീ പാപിയാണെന്ന് മുദ്രകുത്ത എന്നിട്ട് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് മരിച്ച ദൈവപുത്രൻ രണ്ടായിരം വർഷങ്ങൾക്കു ശേഷം ജനിച്ച തൻ്റെ പാപം കൊണ്ട് മരിച്ചു എന്ന് പറയാ അദ്ദേഹം മരിച്ചതല്ല കൊന്നതാ അദ്ദേഹത്തിനെ നിങ്ങളെ പോലെയുള്ളവര് എന്ന് പറഞ്ഞാൽ എന്താ തെറ്റ് പറയാതിരിക്കാൻ നിവൃത്തിയിൽ ഇറ്റ്സ് എ ഫാക്ട് അങ്ങനെയുള്ള ആരാധ്യനായ ഋഷിതുല്യനായ ഈശ്വര ഈശ്വരതുല്യനായ മുപ്പത്തിമുക്കോടി ദേവന്മാരുടെ കൂട്ടത്തിൽ വയ്ക്കാൻ സർവദാ യോഗ്യനായ വേദവ്യാസനെയും വസിഷ്ഠനെയും പോലെ ദുഃഖവും സുഖവും ഒരുമിച്ച് കണ്ട ഒരു ജ്ഞാനദീപമായ യേശുദേവനെ ഈ രീതിയിൽ ചരക്ക് കച്ചവടം നടത്തണോ മോശമല്ലേ നടത്തുന്നത് അത് ആവശ്യമുണ്ടോ യേശുദേവൻ അദ്ദേഹത്തിൻ്റെ രക്തമുപയോഗിച്ച് നമ്മുടെ പാപം കഴുകി കഴുകിക്കളയുക എന്തിനാ ഇത്രയും പാപം ചെയ്തത് ഒരു പുണ്യാത്മാവിന്റെ രക്തം ഉപയോഗിച്ച് കഴിഞ്ഞ് കഴുകിക്കളയാൻ പാകത്തിന് പൈപ്പ് വെള്ളം ഉപയോഗിച്ച് കളഞ്ഞൂടെ ഈ പുണ്യാത്മാവിന്റെ രക്തം ഉപയോഗിക്കണോ is it that blood is that much good ഒരു ഡ്രോപ്പ് ബ്ലഡ് കണ്ടാൽ തലചുറ്റുന്നവര് പരമപൂജ്യനായ യേശുദേവന്റെ ബ്ലഡ് ഉപയോഗിച്ച് നിങ്ങളുടെ പാപം കളയാൻ മോശമാണ് അത് മാത്രമല്ല ഹോൾസെയിൽ കച്ചവടം പോലെ നിങ്ങളുടെ പാപത്തിന് ഒരു ദൈവപുത്രനെ കുരിശിലേറ്റുക ഇത് ഇത് ലോജിക്കാണോ അറിഞ്ഞൂടാ എനിക്ക് നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ അഗ്നിമേളേ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്വിജം ഹോതാരം രത്നദാതാമഗ്നിപൂർവേ ബർഷി വിരീഡ്യോ नूतनैरुताम् सदैवाङ् एह वक्षति अग्निनारयिमश्नवत्पूषामेव ദിവേ ദിവേ യശസം വീരവത്തമം അഗ്നേയം യജ്ഞമധ്വരം ഈ അഗ്നിയെ കുറിച്ച് പറഞ്ഞ ആ വരികള് കോശി എബ്രഹാം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് രക്തദാഹിയായ അഗ്നേ എന്ന വരിയിലൂടെയാണ് പൂർവേ ഋഷി വിരീഡ്യോ നൂതനൈരുത എനിക്ക് മുമ്പ് ജനിച്ച ഋഷിവര്യന്മാര് പാടിപ്പുകഴ്ത്തിയ ഫിസിക്സിലെ പ്രൊഫസർമാര് പറയുന്ന ഹീറ്റ് എനർജിയും സൗണ്ട് എനർജിയും ലൈറ്റ് എനർജിയും ഉള്ള ആ അഗ്നിയെ ഞാനിതാ പൂജിക്കുന്നു എന്നുള്ളതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് പ്രജാപതി എന്ന രീതിയിൽ ഈ പ്രജാപതി എന്ന രീതിയിൽ ഇല്ലാത്ത ഒരാളെ കൊണ്ടുവന്ന് പ്രജാപതി യാഗം നടത്തി അങ്ങനെ പ്രജാപതി യാഗം എന്ന കുറേ പുസ്തകം ഉണ്ടാക്കി ആദ്യം ഹിന്ദുവിന്റെ പ്രജാപതിയാണ് യേശുക്രിസ്തു എന്ന് പറഞ്ഞ് വേദം മുഴുവനും പ്രജാപതിയെ കുറിച്ച് പറയുന്നത് യേശുദേവനെ കുറിച്ചാണെന്ന് വരുത്തി തീർത്ത് അത് ആർക്കും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് വിട്ടുകൊടുക്കുക ദുഃഖ സത്യം സംസ്കൃതത്തിന്റെ അക്ഷരം പോലും ശരിക്കെഴുതാതെ ഈ ദുർവ്യാഖ്യാനത്തെ പരമശ്രേഷ്ഠരായ തിരുമേനിമാരായ ബിഷപ്പുമാര് ഫോർവേഡ് എഴുതി പുസ്തകം വിൽക്കുന്നു ഒരു കോശി എബ്രഹാം ഒരു ജോസഫ് പടിഞ്ഞാറേക്കര ഒരു ചെറിയാൻ ഒരു ഡോക്ടർ ഗമായേല് ഒരു മാത്യു ജോർജ് ഇവരെല്ലാം ചെയ്യട്ടെ മിൽമയിലെ വെറ്റിനറി ഡോക്ടറായ ജോർജ് മാത്യു എനിക്ക് ഒരു പുസ്തകം അയച്ചു തന്നു അതിന്റെ വരികൾ എൻ്റെ കയ്യിലുണ്ട് പേര് I am not a Sanskrit scholar neither I am a scholar But I have just taken some Sanskrit shlokas and compared with Jesus my mission is that we have got a Christ Vedantic society we are trying to teach Bible through Upanishad but it is not teaching Christ through Upanishad. It is the blunder, daylight fraud which is carried out. ശരിയാണോ ഉപനിഷത്ത് എഴുതിയത് യേശുദേവൻ ജനിക്കുന്നതിന് മൂവായിരം വർഷങ്ങൾക്ക് മുൻപ് എന്നിട്ട് ഇങ്ങനെ ഒരു കച്ചവടം നടത്തണോ എന്നെ മാർത്തോമാ സഭയിലേക്ക് വിളിച്ചു ചർച്ചിൽ നാന്നൂറ് അച്ഛന്മാരുള്ള സ്ഥലത്ത് വെച്ച് ഞാൻ പറഞ്ഞു ഇത് നിങ്ങൾക്ക് അബദ്ധമാണ് ഹിന്ദുവിന് ഇല്ല ഒരു യേശുദേവനെ പ്രജാപതിയാക്കിയാൽ വലിയ പ്രശ്നമൊന്നുമില്ല ഞങ്ങൾക്കത് ടോളറേറ്റ് ചെയ്യാൻ സാധിക്കും പല തരത്തിലുള്ള വീക്ഷണങ്ങൾ പക്ഷെ നിങ്ങൾ ഉത്തരം കണ്ടെത്തേണ്ടി വരും തിരുമേനി തൊട്ടടുത്തുണ്ടായിരുന്നു എന്തിനാ ഉത്തരം കണ്ടെത്തേണ്ടി വരിക ഭാരതീയർക്ക് രുദ്രപ്രജാപതി വിഷ്ണു പ്രജാപതി അതുപോലെ ബ്രഹ്മപ്രജാപതി മൂന്ന് പ്രജാപതിമാരുണ്ട് ഇത് മനുഷ്യരല്ല ഭാരതത്തില് ദൈവത്തിന്റെ രൂപത്തിൽ മനുഷ്യരെ സൃഷ്ടിച്ചു എന്ന് പറയാറില്ല ഭാരതത്തിലെ ദൈവം പ്രപഞ്ചത്തിൽ മണോരണീയാൻ മഹതോ മഹിയാൻ ആത്മാ ഗുഹായാം നിശിതോസ്യ ജന്തു ആത്മാവിന്റെ രൂപത്തിൽ ജീവജാലങ്ങളിലും അണുവിലും മഹത്തായതിലും വർത്തിക്കുന്ന ചൈതന്യമാണ് ഹിന്ദുവിന്റെ ഈശ്വരൻ പക്ഷേ രുദ്രപ്രജാപതി എന്ന വേദസങ്കല്പം വിഷ്ണു പ്രജാപതി എന്ന വേദസങ്കല്പം വിഷ്ണു പ്രജാപതിയെ പോലെ ബ്രഹ്മപ്രജാപതി എന്ന വേദസങ്കല്പത്തില് synthetic personified symbolic representation symbolic അവർക്കെല്ലാം ശക്തിയുടെ രൂപമായ പാർവതി രുദ്രന്റെ കൂട്ടത്തില് അറിവിന്റെ രൂപമായ സരസ്വതി ബ്രഹ്മാവിന്റെ കൂട്ടത്തില് ഐശ്വര്യത്തിന്റെ രൂപമായ ലക്ഷ്മി വിഷ്ണുവിന്റെ കൂട്ടത്തില് തിരുമേനി യേശുദേവൻ ഒരു ഭാര്യയെ കണ്ടെത്തേണ്ടത് മാട്രിമോണിയലിലൂടെ നിങ്ങളുടെ ലക്ഷ്യമായിരിക്കും കാരണം യേശുദേവനെ നിങ്ങൾ പ്രജാപതിയാക്കി അദ്ദേഹത്തിന് ഇനി ഒരാളെ കണ്ടുപിടിക്കണ്ടേ ഇത് നിങ്ങൾക്ക് വരുന്ന ഉത്തരവാദിത്വം തിരുവല്ലയിൽ ചെന്നപ്പോൾ മഹാബലിയാണ് യേശുദേവൻ എന്ന് പറഞ്ഞു ഒരാൾ ഒരു ബിറ്റ് നോട്ട് തന്നു ഞാൻ പല സ്ഥലത്തും ഇത് പറഞ്ഞിട്ടുണ്ട് സാർ അംഗീകരിക്കുന്നുണ്ടോ മഹാബലി യേശുദേവനാണെന്ന് ഭാരതീയർക്ക് യേശുദേവൻ മലയ മഹാബലിയും മഹാബലി യേശുദേവനുമാണെന്ന് അംഗീകരിക്കാൻ വിഷമമില്ല സന്തോഷത്തോടുകൂടി മഹാവിഷ്ണുവിന്റെ കാല് തലയിൽ വയ്ക്കാൻ തല കുനിച്ചു കൊടുത്ത് അതേ യേശുദേവനാണെന്ന് അംഗീകരിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളെയാണ് നോട്ട് ഫോർ അസ് കാരണം നിങ്ങളത് പറഞ്ഞത് അങ്ങനെ ഇനി വേറെ കുറെ അധികം ഇതൊന്ന് അറിയേണ്ടതാണ് നമ്മളെല്ലാം കാരണം ഈ നികൃഷ്ട കർമ്മം നടത്തിയത് ഭാരതത്തിലല്ല മറ്റേതെങ്കിലും നാട്ടിലായിരുന്നു എങ്കിൽ ഒരു കാര്യം ഉറപ്പാ ശ്രീകൃഷ്ണൻ പറഞ്ഞ ജാതസ്യ ഹിദ്രുവോർ മൃത്യു ജനിച്ചാൽ മരണമുണ്ട് എന്നുള്ളത് കുറച്ച് നേരത്തെയാണെന്ന് അറിയിച്ചു കൊടുക്കുമായിരുന്നു ഇവിടെയാണത് ചെയ്യാത്തത് പഞ്ചശൂലായന പഞ്ചകായനമാ എന്ന് സാമവേദത്തിൽ പറഞ്ഞിട്ടുണ്ട് കുറെ അധികമുണ്ട് ഒരു ബണ്ടിൽ എൻ്റെ കയ്യിലുണ്ട് പഞ്ചകായനമ എന്ന് പറഞ്ഞിരിക്കുന്നത് യേശുദേവനെ കുറിച്ചാണ് ഞാൻ യേശുദേവനെ ബഹുമാനിക്കുന്ന ആളാണ് തൊഴാൻ തയ്യാറാ പക്ഷേ ആ പരമപവിത്രമായ ആ ഈശ്വര തുല്യനായ വ്യക്തിയെ ഇങ്ങനെ കച്ചവടം നടത്തുന്നത് ഞാൻ ആരാധിച്ച് പതിനാറ് വർഷം പഠിച്ച വേദം കൊണ്ടായതുകൊണ്ടാണ് ഞാൻ ഇതിന് ഈ സ്ഥലം ഇത് ഉത്തരം കൊടുക്കാൻ ഉപയോഗിച്ചത് പഞ്ചകായനമായി എന്നുള്ളത് സംസ്കൃത പദമേ അല്ല absolute no word in Sanskrit ഇനി വല്ല അർത്ഥവും അതിന് കണ്ടെത്തണമെങ്കിൽ അഞ്ച് കായ ഉള്ളവനെ യേശുദേവൻ അഞ്ച് കായ ഉണ്ട് എങ്കിൽ എവിടെയാണെന്ന് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് വൃക്ഷശൂലാർപ്പതായ നമ എന്ന് സാമവേദത്തില് സാമവേദത്തിൽ അങ്ങനെ ഒരു വരിയില്ല ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് വരികളും അതിൻ്റെ കൂട്ടത്തിൽ പുനരുക്തികളായ ഇരുന്നൂറ്റി തൊണ്ണൂറ് വരികളും ചേർത്ത് കിട്ടുന്ന സാമവേദ വരികളിൽ ഇങ്ങനെ ഒരെണ്ണം ഇല്ല സത്യവേദ പുസ്തകത്തെ ആരാധിക്കുന്നവർ ഈ നുണ എന്തിനു പ്രചരിപ്പിക്കണം യേശുദേവ എന്നറിയാതെ ചോദിച്ചു പോവുക വൃക്ഷശൂലാർപ്പതായ നമ വൃക്ഷശൂലം എന്നൊരു പദം നിരുക്തത്തില് പാണിനിയുടെ അഷ്ടാധ്യായിയിലെ പിങ്കളാചാര്യന്റെ ചന്ദശാസ്ത്രത്തില് യജ്ഞവൽക്യന്റെയോ ശൗനക മഹർഷിയുടെയോ ശിക്ഷാഗ്രന്ഥത്തിൽ എവിടെയെങ്കിലും കണ്ടാൽ ഞാൻ വേദം പഠിച്ച ഞാൻ കഴുത്തിലിട്ടിരിക്കുന്ന പൂണൂല് ഈ മഹാദേവ ക്ഷേത്രത്തിന്റെ മുമ്പിൽ വെച്ച് പൊട്ടിച്ചു കളയാം I assure you in every in presence of everyone വൃക്ഷശൂലാർപ്പതായ വൃക്ഷശൂലത്തിൽ അർപ്പിച്ചവനെ എന്ന് ബി സി നാലായിരത്തി അഞ്ഞൂറിനപ്പുറത്ത് എക്സാക്ട്ലി സ്പീക്കിംഗ് ആദവും അവയും ജനിക്കുന്നതിന് നാനൂറ്റി എൺപത് വർഷങ്ങൾക്ക് മുൻപ് എഴുതി തീർത്ത സാമവേദത്തിൽ അതിനുശേഷം നാലായിരം വർഷങ്ങൾക്ക് ശേഷം ജനിച്ച യേശുദേവനെ വൃക്ഷശൂലാർപ്പതായനമ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എൻ്റെ ക്രൈസ്തവ സഹോദരന്മാരെ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതാണിത് ഒന്നുകൂടി ഓം രുദ്രായനമ എന്ന് പറഞ്ഞിട്ടുണ്ട് ഡെഫിനറ്റ്ലി പറഞ്ഞിട്ടുണ്ട് സമവേദത്തിലില്ല യജുർവേദത്തില് കബാർധീനെ നമസ്തേ രുദ്രമന്യവൗദോദയിഷവേ നമ നമസ്തേ അസ്തു ധന്വനേ ബാഹുഭ്യാമുദേ നമ യാ തയിഷു ശിവതമാ ശിവം ബഭൂവതേ ധനുഹും ശിവാശരവ്യായാതവതയാനോ രുദ്രമൃടയാ യാതേ രുദ്ര ശിവാതനൂര ഘോരാപാപകാശിനി ഞാനിപ്പോ പറയുന്ന മന്ത്രമാണ് അകത്തുള്ളവർ നമ്പൂതിരിമാര് പറയുന്നത് രുദ്രവും ചമകവും ആ രുദ്രം പറഞ്ഞിട്ടുണ്ട് രുദ്രായനമായി എന്ന് പറഞ്ഞിട്ടുണ്ട് അത് യേശുദേവനെ കുറിച്ചാണെങ്കിൽ ഇനി ക്രിസ്ത്യാനികളെ ഈ അമ്പലത്തിലേക്ക് കയറ്റാൻ ഒരു തടസ്സവും ഉണ്ടാകരുത് ഇന്ന് വൈകുന്നേരം മുതൽക്ക് അകത്തേക്ക് പോകാൻ പറയുക കാരണം നമ്മുടെ രുദ്രൻ തന്നെയാണ് യേശുദേവൻ ഇനി നിങ്ങൾക്ക് വല്ല വിഷമമുണ്ടോ ഒരാൾക്കും വിഷമിക്കേണ്ട കാര്യമില്ല അതേ രുദ്രൻ ഓം നാരായണായനമാന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അത് യേശുദേവനെ കുറിച്ചാണെങ്കിൽ ഒന്നും ചിന്തിക്കാനില്ല മധ്യ കേരളത്തിലെ ചട്ട കൊടുക്കുന്നവർ ചട്ട മാറ്റുക നാളെ മുതൽ അമ്പലത്തിലേക്ക് വരിക ഞാൻ നിങ്ങൾക്ക് പ്രസാദം തരാം തട്ടുടുത്തുകൊണ്ട് മന്ത്രം ചൊല്ലി ഞാൻ പ്രസാദം തരാൻ തയ്യാറാണ് ഏതെല്ലാം മന്ത്രമാണെന്ന് എനിക്കറിയാം ഈ പ്രസാദം കൊടുക്കേണ്ടത് വേദം പഠിച്ചത് കൊണ്ടാണ് not as simply an individual or as a scientist ഇത് തെറ്റാ നിങ്ങൾ ചെയ്യുന്നത് എന്നിട്ട് തലങ്ങും വിലങ്ങും ബൃഹദാരണ്യ ഉപനിഷത്തെടുത്ത് തലയിൽ കാട്ടുവള്ളി ചുറ്റണം ബൃഹദാരണ്യ ഉപനിഷത്തിൽ ആരുടെയെങ്കിലും തലയിൽ കാട്ടിവള്ളി ചുറ്റുക അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് എഴുതിയവന്റെ തലയിലല്ലാതെ മറ്റാരുടെയും തലയിൽ കാട്ടുവള്ളി ചുറ്റാൻ പറ്റില്ല തൊലി മുറിയരുത് ഇത് എന്തിനാണെന്നറിയാമോ ഈ ദുർവ്യാഖ്യാനം യജ്ഞവൽക്യ മഹർഷിയുടെ അടുത്ത് ശിഷ്യന്മാർ വന്നു ചോദിച്ചു ആത്മാവ് എന്താണ് ജീവാത്മാവ് എന്താണ് മനുഷ്യ ശരീരം എന്താണ് അദ്ദേഹം സിസ്റ്റമാറ്റിക് ആയിട്ട് ഓരോന്നും ഓരോന്നും പറഞ്ഞു അപ്പൊ ഒരു ശിഷ്യൻ ചോദിച്ചു വൃക്ഷങ്ങളും മനുഷ്യനും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെടുത്തുക അപ്പൊ യജ്ഞവൽക്യ മഹർഷി പറഞ്ഞു നിന്റെ ചോദ്യം വളരെ നല്ല ചോദ്യമാണ് മനുഷ്യന്റെ ശരീരം നിവർന്നു നിൽക്കാൻ കാരണം സ്കെലിട്ടൽ സിസ്റ്റം ഉള്ളതാണ് അസ്ഥികൂടം ഉള്ളതാണ് ചെടികളില് നടുക്കുള്ള കാതലാണ് ചെടികളെ നിവർന്നു നിൽക്കാൻ സഹായിക്കുന്നത് സഹായിക്കുന്നത് ബോട്ടണി ഫിസിയോളജി ഇതിനെ കോശി എബ്രഹാം എങ്ങനെയാ ട്രാൻസ്ലേറ്റ് ചെയ്തത് എല്ലൊടിയരുത് യാഗപശുവിന്റെ എല്ലൊടിയരുത് എല്ല് ഈ അസ്ഥി എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞ് കോശി എബ്രഹാം കമ്പയർ ചെയ്യുന്നത് യേശുദേവന്റെ എല്ലൊടിഞ്ഞില്ല കഷ്ടം യേശുദേവന്റെ എല്ലൊടിയാത്തതിൽ കോശി അബ്രഹാമിന്റെ ദുഃഖം എന്താ പറയുക എന്തിനാ അദ്ദേഹത്തിന്റെ എല്ലൊടിക്കുന്നത് ഏതായാലും നമ്മൾ പറഞ്ഞിട്ടല്ല അദ്ദേഹം തന്നെ ഉണ്ടാക്കിയതാണ് എന്നിട്ട് രക്തം ഒടിയ ഒഴുകരുത് യേശുദേവന് രക്തം വന്നില്ല അപ്പൊ ബൃഹദാരണ്യ ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നതും ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതും ഒന്ന് തന്നെ ഇതെന്താണെന്നറിയാമോ ദുർവ്യാഖ്യാനം ചെയ്തത് ചെടികളിലെ ലാറ്റക്സ് എന്ന് പറയുന്ന കറ അത് മനുഷ്യനിലെ രക്തം പോലെയാണ് കമ്പാരിസനാണ് അസ്ഥിയെ പിത്തായിട്ടും സ്കിന്നിനെ തൊലിയായിട്ടും മരത്തിന്റെ തൊലിയായിട്ടും ലാറ്റക്സിനെ ബ്ലഡായിട്ടും ശിഷ്യന്മാരുടെ ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞു കൊടുക്കുന്ന ഈ കമ്പാരിസനെ പരമപവിത്ര യേശുദേവന്റെ ശിഷ്യനായ ഇവര് എന്തിനായി ദുർവ്യാഖ്യാനം ചെയ്യുന്നത് അർജുന പാണ്ഡ്യ ബ്രാഹ്മണത്തിൽ പറഞ്ഞിട്ടുണ്ട് ഗുജറാത്തിലെ ഒരൊറ്റ പുസ്തകമേ താണ്ഡ്യ ബ്രാഹ്മണം ഇന്നുള്ളൂ കേരളത്തിലില്ല ഉറപ്പിച്ചൊരു കാര്യം പറയാം താണ്ഡ്യ ബ്രാഹ്മണത്തിൽ പാറശാല ക്ഷേത്രത്തിലെ പായസത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതല്ലെന്ന് പറയാൻ ആ പുസ്തകം ഇവിടെ ഒരു സ്ഥലത്തും ഇല്ല ചങ്കൂറ്റത്തോടുകൂടി ഉപയോഗിച്ച ഒരു നെഗറ്റീവ് താണ്ഡ്യ ബ്രാഹ്മണം ഇല്ലാത്തത് കൊണ്ട് താണ്ഡ്യ ബ്രാഹ്മണത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാലോ നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചു പോവോ ഇല്ല അത് പറഞ്ഞ് ഇനി പ്രജാപതിയെ യാഗം ചെയ്യുക ദുഃഖം തോന്നിയ ഒരു വസ്തുതയാ എവിടെന്നാ പ്രജാപതി യാഗസങ്കല്പം കിട്ടിയെന്നറിയാമോ പ്രജാപതി യാഗസങ്കല്പം കിട്ടിയത് ഋഗ്വേദ മന്ത്രമായ അത് തന്നെ യജുർവേദത്തിലുമുണ്ട് സമവേദത്തിലുമുണ്ട് പുരുഷ സൂക്തത്തിന്റെ അവസാനത്തില് യജ്ഞേന യജ്ഞമയജന്ത ദേവാസ്ഥാനി ധർമാണി പ്രഥമാന്യാസൻ ദേഹനാഗം മഹീമാനസ്സജന്തയത്ര പൂർവേ സാധ്യാസന്ധി ഒരു യജ്ഞം നടത്തി എന്താ യജ്ഞം നടത്തിയത് അബദ്ധൻ പുരുഷം പശും മനുഷ്യനിലുള്ള മൃഗീയ സ്വഭാവത്തെ ത്രിസപ്തസമിതകൃത മൂന്ന് ഇൻറ്റു ഏഴ് ത്രീ ഇൻറ്റു സപ്ത മൂന്ന് ഇൻറ്റു ഏഴ് കാര്യങ്ങളെ ഒരുമിച്ച് ചേർത്ത് ദേവന്മാര് മനുഷ്യനിലുള്ള പുരുഷം പശും മനുഷ്യനിലുള്ള മൃഗീയ സ്വഭാവത്തെ യജ്ഞം നടത്തി മൂന്ന് ഇൻറ്റു ഏഴ് എന്താണ് മോഡേൺ സയൻസ് അംഗീകരിക്കുന്ന പഞ്ചഭൂതം പഞ്ചപ്രാണൻ പഞ്ചജ്ഞാനേന്ദ്രിയം പഞ്ചകർമ്മേന്ദ്രിയം പഞ്ചവീതമുള്ള നാലെണ്ണം പഞ്ചഭൂതം അഞ്ച് പൃഥിവി അപ് ആകാശം പഞ്ചപ്രാണൻ പ്രാണാപാന വ്യാന ഉദാനൻ സമാനൻ അതുപോലെ പഞ്ചജ്ഞാനേന്ദ്രിയം നിങ്ങൾക്കറിയാവുന്നതാണ് കണ്ണമൂക്ക മൂക്ക നാക്ക് പഞ്ചകർമ്മേന്ദ്രിയം നാക്കും കയ്യും കാലും എല്ലാം ചേർന്ന പഞ്ചകർമ്മേന്ദ്രിയം അഞ്ച് ഇൻറ്റു നാല് ഇരുപത് ത്രിസപ്ത ഇരുപത്തൊന്ന് ഇരുപത് പ്ലസ് ഒന്ന് മനസ്സ്